ഒരു സഹോദരൻ അത് അറാമാണെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പരസ്യമായി പറയുകയും മഹലിനെയും മദ്രസയെയും പരസ്യമായി ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു ആദർശ സമ്മേളനം വെച്ച് വളരെ വിശദമായി കാര്യങ്ങൾ പ്രതിപാദിച്ചപ്പോൾ അതിനെതിരിലും ഞങ്ങൾക്കും ഞങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തിനുമെതിരിൽ പരസ്യമായി ആക്ഷേപവാശം ചുരിഞ്ഞപ്പോൾ അതിനൊരു വിശദീകരണ സമ്മേളനം വെക്കാതെ ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ വെച്ചിട്ടുള്ളത് അതിലെല്ലാവരും പരിപാടി കഴിയുന്നവരെ സഹകരിച്ച് ഇന്ന് അത് ഭംഗിയായി കേട്ടുകൊണ്ട് സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു എല്ലാവർക്കും ടോഫിക്ക് നൽകുമാറാവട്ടെ സുന്നത്ത് ജമായത്തിന്റെ ആദർശങ്ങളിൽ മായം കലർത്തി വേണ്ടാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് മഹലിൽ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവരെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യമാണ് എസ് കെ സഭ ഏറ്റെടുത്തത് മഹല്ല് കമ്മിറ്റി വളരെ കർക്കശമായി മുക്രിയെയും കത്തീബിനെയും മരണകാര്യങ്ങളിലും അനന്തര കർമ്മങ്ങളും നിർവഹിക്കാൻ ഏൽപ്പിച്ചത് ഏൽപ്പിച്ചത് പക്ഷേ ചില തൽപര കക്ഷികൾ ഞങ്ങളുടെ ഇമേജിന് വേണ്ടി അത് ഏറ്റെടുത്തത് ഉത്തരവാദിത്തപ്പെട്ടവരെ നോക്കുകുത്തിയാക്കുന്നത് വന്നപ്പോയാണ് ഉത്തരവാദിത്തപ്പെട്ടവരെ അതിനെ തിരിച്ചറിഞ്ഞത് അതിനെ അതിന് വ്യക്തി വൈരാഗ്യം തീർത്തിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾ ഓർമ്മിക്കുകയാണ് പിന്നെ ഔദ്യോഗിക കാര്യങ്ങളിൽ കാര്യപ്പറ്റി എന്നതാണ് കൃത്യനിർമ്മാണങ്ങളിൽ വല്ല കൃത്യനിർമ്മാണങ്ങളിൽ വല്ല അപാകതകളും ഉണ്ടെങ്കിൽ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ സംഘടനാ വൈരാഗ്യം തീർക്കുന്നത് മുസ്ലിമിനെ യോജിച്ചതല്ല കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മഹലിലെ കത്തീവിനെയും മുക്രിയെയും മഹല്ല് കമ്മിറ്റി വളരെ കർക്കശമായി കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ചപ്പോൾ അവരാ കാര്യങ്ങൾ ഭരണകാര്യങ്ങളിൽ കർക്കശമായി പുലർ പുലർത്തിയപ്പോൾ അതിനെ നിങ്ങൾ താരടിച്ചു കാണിക്കാൻ വേണ്ടി ബൈക്ക് കെട്ടിയത് ഞങ്ങൾ ഓർക്കുന്നുണ്ട് അതിനൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഈ സ്റ്റേജ് കെട്ടി കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത് പിന്നെ ദർശിന്റെ വർക്കിംഗ് സെക്രട്ടറിയായി കയറിക്കൂടിയെന്ന് നിങ്ങൾ പറയുന്നു കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കണം അത് കാണിക്കാതെ സംഘടനാ നേതാവ് എന്നതിലേക്ക് നിങ്ങൾ എതിർത്തതിൽ ഒരു കാര്യവുമില്ല കാരണം നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ദർസും മദ്രസും മഹലുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന എസ് കെ എസ് എഫിനെ ഇവിടെ സഹോദരി സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ ഭിന്നിച്ചു കാണിക്കാൻ നോക്കുന്നത് ഒരിക്കലും തന്നെ ഞങ്ങൾ നോക്കിയിൽ പോയില്ല ഇത്രമാത്രം കൂടുതൽ കാര്യങ്ങളെല്ലാം ഉസ്താദ്മാർ വിശദീകരിച്ച് പറയും എന്റെ കർത്തവ്യം ഒരു പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയിൽ അതിസംഭവിക്കുന്നതിന് വേണ്ടി N I T Krishna president Shukkur പിള്ളാവൂരിനെ ആദരവമായി ക്ഷണിക്കുന്നു കൂടാതെ ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുജീബ് ഐസി പൂലോട് ഉസ്താദെ അലിദാരിനെ കൊയ്മണ്ണ തുടങ്ങി ഇത് എല്ലാവർക്കും ആർദ്രമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് കൂടാതെ ഉദ്ഘാടന നിർവഹിക്കാൻ നിർവഹിക്കാമെന്നേറ്റ ഏതാനും നിമിഷങ്ങളിലൂടെ ഉസ്താദ് അബൂബക്കർ എത്തിച്ചേരും അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷം വീടം അലങ്കരിക്കുന്നതിന് വേണ്ടി സുഖർ പിള്ളാവരനെ ആദരവ് ക്ഷണിക്കാൻ നിർത്തുന്നു അസ്സാം വലൈക്കും ഈ പരിപാടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവായിട്ട് ആരെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ അവരെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഗൾഫിലേക്കുള്ള സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ പരിപാടി ലൈവായിട്ട് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നതാണ്